വാവയാണോ സംസാരിക്കുന്നത് ബാബു സുരേഷ് ആണോ ആ ബാവയല്ല കേട്ടോ ഇത് ഇത് കുഞ്ഞുവാവയാണോ ഞാനിനി വല്ല തെറിയായിരിക്കട്ടോ എന്റെ ഒന്നും കേൾക്കണ്ട ഇത് ബാബു സുരേഷിന്റെ നമ്പർ അല്ലേ ഞാൻ എന്റെ വായിൽ നിന്ന് കേൾക്കൂട്ടോ നിങ്ങൾ എവിടെന്നാ വിളിക്കുന്നതെന്ന് പറ താൻ ബാബു സുരേഷ് ആണെന്ന് അത് പറയണു അല്ല നിങ്ങൾ ഷോപ്പ് കൂടും ഹലോ അല്ല ഞാൻ ചുമ്മാ വിളിച്ച എന്തേ സംഭവം ചേട്ടൻ ബാബു സുരേഷ് ആണ് അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മലയാളം മനസ്സിലാവത്തില്ല ഇനിയെങ്കിലും വരാൻ പറ്റുമോ വരാൻ പറ്റത്തില്ല ഇല്ല ഇല്ല എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറ ഇല്ല ഇല്ല ഹലോ അല്ല ഞാൻ ചുമ്മാ വിളിച്ച ചേട്ടൻ വാവ സുരേഷാണ് ഇല്ല ഇല്ല ഞാൻ ബാബാ സുരേഷ് അല്ല ഇല്ല ചട്ടപ്പ് തുറമോ ഇല്ല ഇല്ല ഇല്ല Man, I know who ചേട്ടാ വണ്ടി വിട്ടുതരാട്ടാ നിങ്ങൾക്ക് ആരെയാ വേണ്ടേ നിങ്ങൾക്ക് എന്താ വേണ്ട ഇപ്പൊ ചേട്ടാ അത് കാര്യം എന്നാ കാര്യം പറയട്ടെ എന്നാ കാര്യം ചേട്ടാ സത്യം പറയട്ടെ ചേട്ടാ ബാബു സുരേഷ് അല്ലേ ഞാൻ ഇനി വല്ല തെറിയും പറയട്ടോ എപ്പം പറഞ്ഞു ഞാൻ നോക്കുമല്ലോ